ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് ഭീഷ്മർ വീണ് കഴിഞ്ഞ് ധൃതരാഷ്ട്രം ചോദിക്കുന്നു എന്നതും ഈ സംഭവ പരമ്പരകളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒന്നാം ശ്ലോകത്തിന്റെ അന്വയവും അർത്ഥവും നമുക്ക് മതിയാവാതാവുന്നില്ലേ നമ്മുടെ യുക്തിബോധത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മളുടെ അനുഭവങ്ങളെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും തൃപ്തിപ്പെടുത്തുവാൻ വ്യാഖ്യാതാക്കന്മാർ നമുക്ക് തന്ന വൈഖരികൾ പോരാതെയാവുന്നില്ലേ ഇല്ലെങ്കിൽ പഠിക്കേണ്ട ഗീത പോരാതെ ആവുന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടേ നമുക്ക് തൃപ്തി തൽക്കാലം വരൂ തൽക്കാലമായിരിക്കും തൃപ്തി ഇതിലും കൂടി ഇതിനെയും വരേണ്ടിയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഉള്ള വ്യാഖ്യാനം നമുക്ക് തൃപ്തികരമല്ല എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇത്രയും സന്ദർഭം തലച്ചോറിൽ നിന്ന് മാറ്റി നിർത്തിയ ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം മാത്രം കാണാതെ പഠിച്ച് ഒരു പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ എഴുതാൻ മാത്രമായതുകൊണ്ട് അസ്വസ്ഥതയില്ല അങ്ങനെയല്ലല്ലോ നമ്മൾ ഗീത പഠിച്ചത് ഗീത മത്സരം നടക്കുന്നു അവിടെ പോയി ഒരു പ്രഭാഷണത്തിന് ഗീത തൽക്കാലം കാണാതെ പഠിക്കുന്നു ആരോ എഴുതി കൊടുക്കുന്നു കാണാ പഠിക്കുന്നു പോയി പറയുന്നു അവിടുന്ന് ഇറങ്ങുമ്പോൾ ഗീത വേറെ ഞാൻ വേറെ അതിനിതൊക്കെ മതിയാവും ധാരാളം ഈ സംഭവങ്ങളെല്ലാം തലച്ചോറിൽ പിടുത്തമുണ്ടാക്കുമ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ മനസ്സ് തൃപ്തമല്ല അപ്പോഴാണ് നാം വീണ്ടും അന്വേഷണം നടത്തുന്നത് നമ്മൾ അതുവരെ പഠിപ്പി പഠിച്ചത് ആരിൽ നിന്നൊക്കെയാണോ അവരുടെ പഠിപ്പിക്കലുകൾ തെറ്റാവുന്നതല്ല പോരാതെ വരുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ eight by zero is equal to zero എന്ന് എഴുതിക്കൂടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതേ ആവശ്യമുള്ളൂ അതിന് അതിനെ നീട്ടിപ്പരത്തിയുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല അത് പഠിപ്പിച്ച അധ്യാപകൻ തെറ്റുമല്ല പഠിപ്പിച്ചത് അപ്പൊ അത് മതി പക്ഷെ ഡിഗ്രി ക്ലാസ്സിൽ ചെയ്യുമ്പോൾ eight by zero is equal to zero എന്ന് എഴുതിയാൽ ഗണിതശാസ്ത്രം മുങ്ങിപ്പോകും നോക്കുമ്പോൾ കുറച്ചുകൂടെ നോളജ് വേണം ഇപ്പൊ നമ്മൾ ഈ രണ്ടാം ക്ലാസ്സിലായിരിക്കുന്നതെങ്കിൽ വ്യാഖ്യാനം ഇത് മതിയാവും ഒരു ഗീതാ പ്രഭാഷണം നടത്തണം ആരെങ്കിലുമൊക്കെ ഗീത എനിക്കും അറിയാവുന്നത് ബോധ്യപ്പെടുത്തണം അതിനൊക്കെ ഇതൊക്കെ മതിയാവും എനിക്ക് സമാധാനം കിട്ടാൻ ഗീത പഠിക്കുമ്പോൾ ഇത് പോരാ ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യടാ അർജുന എന്ന് പറഞ്ഞതാണ് ഗീത എന്ന് പബ്ലിക്കിനോട് പറഞ്ഞ അവനെയൊക്കെ യുദ്ധം ചെയ്യിപ്പിക്കാം പക്ഷെ തിരിച്ച് താൻ തന്നെ ആവുമ്പോൾ കൊല്ലട എന്ന് പറയുന്ന ഗീത എന്തൊരു ഗീതയായത് സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഓണപരീക്ഷയ്ക്ക് ചോദ്യമിട്ട ചോദ്യകർത്താക്കന്മാർ മരക്കുരിശിലടിച്ച് ഇരുഭാഗത്തു നിന്നും കുന്തങ്ങൾ കൊണ്ട് കുത്തി ദേഹത്തുനിന്ന് ചോരയും ഒലിപ്പിച്ച് കിടക്കുമ്പോഴും ആഹന്ത കുരിശിൽ തൻ പൂവൽമൈ തറയ്ക്കപ്പെട്ട ആകുലാത്മാവായി കിടക്കുന്നൊരു ഈ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശനോട് അപേക്ഷിക്കും നിക്കടുങ്കൈ ചെയ്തോർക്കും അപ്പു നൽകുവാൻ മാത്രം കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ലേ അറിയുന്നില്ലേ ഇവർക്കും അപ്പു നൽകണമേ എന്ന് പറഞ്ഞ രക്ഷകനായ ക്രിസ്തുവിന്റെ ജീവിതത്തെ അപഗ്രഥിച്ച് രണ്ടു പുറത്തിൽ കവിയാത്തൊരു ഉപന്യാസം എഴുതുക ഓർ ഒരു യുദ്ധക്കളത്തിൽ മുമ്പിൽ നിൽക്കുന്നവരെ ബന്ധുക്കളെന്നൊന്നും നോക്കണ്ടടാ തട്ടടാ എന്ന് ഉപദേശിച്ച കൃഷ്ണനെ കുറിച്ച് രണ്ടു പുറത്തിൽ കവി അത് ഉപന്യസിക്കുക എന്ന ചോദ്യവുമായി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിലെത്തി ഈ ചോദ്യം വായിക്കുമ്പോൾ ഈ വ്യാഖ്യാനൊന്നും പോരാ റൈറ്റ് മനസ്സിലാവുന്നില്ല അപ്പോഴാ ഇവനൊറ്റയ്ക്കിരുന്ന് ഈ പണ്ഡിതന്മാരെ കടന്നു പോകാവുന്ന എന്തോ സൂത്രം വേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ഇവൻ ചിലപ്പോ ഇവന്റെ ഇതുവരെയുള്ള ജീവിതം ഒന്ന് മാറ്റി മാറ്റിയാൽ കുറ്റം പറയരുത് കാരണം സ്നേഹമായി ലോകം അത് തരത്ത് ഒരു ദൈവതവും ദൈവതമല്ല ഈ ലോകങ്ങൾ ഭാരതത്തിന്റെ പൂർവികർ ഒന്നും വെട്ടിപ്പിടിച്ചത് ആയുധങ്ങളെ കൊണ്ടല്ല ഭാരതീയ ചരിത്രത്തിന്റെ ഗഹന മേഖലകളിൽ ഒരിടത്തു പോലും അവർ മനുഷ്യനെ ശാന്തിയിലേക്ക് നയിച്ചത് എന്തെങ്കിലും വലിച്ചു വെച്ചല്ല ഒരു ഉദാഹരണം കൊണ്ടുകൂടെ കാണിച്ചിട്ട് നമുക്കിതിന്റെ കരണീയ വ്യാഖ്യാനത്തിലേക്ക് മെല്ലെ കിടക്കാം ഒരു കൊച്ചു കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തൻ്റെ ചെരുപ്പൊക്കെ തേച്ച് കഴുകുകയാണ് വളരെ വൃത്തിയായിട്ട് ചിട്ടയായിട്ട് പോകണം പഠിക്കാൻ അരമണിക്കൂർ എടുത്തില്ലെങ്കിലും ഒരു മണിക്കൂർ കുളിക്കുമ്പോൾ ചെരുപ്പ് തേച്ച് കഴുകാൻ എടുക്കുക നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ണാടി പോലെ കാണാം അത്ര ഭംഗിയായിട്ടാണ് ഡ്രസ്സ് തേക്കുകയാണ് അത് കഴിഞ്ഞ് കുറേ നേരം ഒക്കെ റെഡിയാക്കി നല്ല വട്ടി പോലെ ആക്കിയിട്ടുണ്ട് സൈക്കിളിന് തുടങ്ങിയാണ് പോകാനുള്ള സൈക്കിള് അവിടെ വൃദ്ധനായ ഒരു മനുഷ്യൻ ചെപ്പുണ്ട് അവന്റെ മുത്തച്ഛൻ ഇവനി ഓരോ സാധനവും തനിക്ക് വേണ്ടി സ്വരൂപിക്കുകയാണ് കൊണ്ടുപോകാനുള്ളത് ഓരോന്നും മനോഹരമായിരിക്കണം അപ്പൊ മുത്തച്ഛൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഏതൊന്നുകൂടെ കിട്ടിയാൽ സുഖമുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നീ ഈ വിശ്വവിശാലമായ ആകാശത്തെ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വെക്കേണ്ടി വരും ഏതൊന്ന് കളഞ്ഞാൽ എനിക്ക് സുഖമെന്ന് കിട്ടുമെന്ന് ചിന്തിച്ചാൽ അത് എളുപ്പം കിട്ടും യു കൺ ഫോളോ ഏതൊന്നുകൂടി വലിച്ചെറിഞ്ഞാൽ സുഖമാകുമെന്ന് ചിന്തിച്ചാൽ എളുപ്പം നമ്മിലേക്ക് മടങ്ങും ഏതൊന്നുകൂടി കിട്ടിയാൽ വീട്ടിൽ കിട്ടി കിട്ടി കിട്ടി കിട്ടി കിട്ടി കിട്ടി തൃപ്തി വരാതായപ്പോഴാണ് ഇതുകൊണ്ട് ഒന്നും ആവില്ല എന്ന് വെച്ച് വലിച്ചെറിഞ്ഞത് സ്ഥലത്തെത്തിയപ്പോ ഒന്നും വേണ്ട ആചാര്യന്മാരൊക്കെ പറഞ്ഞത് കേട്ട് ഒന്നും വേണ്ട അപ്പോഴാണ് ചെറിയൊരു മുറി അപ്പോഴാണ് വെളുപ്പിനെ എഴുന്നേക്കാനൊരു ബുദ്ധിമുട്ട് നമ്മുടെ അലാറം വർക്ക് ചെയ്യുന്നില്ല വേണ്ടത്ര നന്നായിട്ട് അപ്പോഴവർക്ക് ആ കളഞ്ഞ വാച്ച് എടുക്കായിരുന്നു വീട്ടിൽ പോയി വേണ്ടായിരുന്നു കളയണ്ടായിരുന്നു അതും കൂടെ കിട്ടിയ സുഖാവുമായി അപ്പോഴാണ് വന്ന ഭക്തൻ ഒരു വാച്ച് ഇരിക്കേണ്ട സമയം ഒരു വാച്ച് അപ്പൊ ഈ വാച്ചും വെച്ചുകൊണ്ടാണ് സമയം മുഴുവൻ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സമയത്തിന്റെ ക്ലിപ്തത പോയി അപ്പം വാച്ചായി വാച്ചായി കഴിഞ്ഞപ്പം ചൂടുവെള്ളം കുറച്ച് കുടിക്കണമായിരുന്നു അത് ചൂടായിട്ടിരിക്കണമെങ്കിൽ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നന്നായി ഈ തന്നയാളിനെ കണ്ടപ്പോൾ തീരുമാനിച്ച് ചോദിച്ചാലേ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നിർബന്ധമില്ല നോക്കുക ഇങ്ങനെ കൂടി കൂടി വരും കൂടുന്തോറും ഇത് മുറിക്കകത്ത് നിറയാൻ തുടങ്ങും മുറിക്കകത്ത് നിറയുമ്പോഴോ ഈ മുറി പോരാ ഇതൊക്കെ വെക്കാനൊരു മുറി എനിക്ക് കിടക്കാനൊരു മുറി കിടക്കാനും വെക്കാനും മുറിയാവുമ്പോഴോ കുറെ കൂടെ വളരാൻ തുടങ്ങും ഇങ്ങനെ എന്ന് നീ സ്വസ്ഥനാകും കുഞ്ഞെ എന്നൊരു മുത്തച്ഛൻ ചോദിച്ചു ഈ ചോദ്യം ആഴത്തിൽ തറച്ചാൽ കുഞ്ഞു മാറി മറിയും അപ്പോ ഭാരതം പഠിപ്പിച്ചത് ഈ സംസ്കാരമാണ് ഇത് മറ്റൊരു സന്ദർഭത്തിലും വളരെ പ്രയോഗത്തിലെത്തിയിട്ടുണ്ട് പാശ്ചാത്യന്റെ മുമ്പിൽ ഡൽഹിയിൽ ടോക്സോൺ ഉപനിഷത്ത് എന്ന സ്വാമി രംഗനാഥാനന്ദയുടെ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് അന്നത്തെ പ്രധാനമന്ത്രി മിസസ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമ്മേളനത്തിൽ സ്വാമിജിയോട് മിസസ് ഗാന്ധി പറഞ്ഞു അവരുടെ കുടുംബഗുരുവായ സ്വാമിജിയോട് പറഞ്ഞു സ്വാമിജി യു ടോക്ക് സംതിങ് കാരണം എനിക്ക് ഉപനിഷത്തിനെ കുറിച്ചൊന്നും അധികം അറിയില്ല എന്നൊക്കെ പറഞ്ഞു സ്വാമിജി പറഞ്ഞു ഹിന്ദു നിങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഹിന്ദു എന്നേ വിളിക്കാറുള്ളൂ എന്തെങ്കിലും നാല് വാക്ക് പറയൂ ഇല്ല ഞാൻ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാമെന്നാണ് അത് തന്നെ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് മിസസ് ഗാന്ധി ഇരുന്നു സ്വാമിജി ഉപനിഷത്തുകളെ പറ്റി കുറച്ച് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി അവർ പറഞ്ഞു സ്വാമിജി എനിക്ക് സമയം തീരെയില്ലെങ്കിലും അങ്ങയുടെ ഈ പുസ്തകം ഞാൻ ഇത്തവണ മനസ്സിരുത്തി വായിക്കുന്നുണ്ട് എനിക്ക് ഒരു വലിയ സമ്മേളനമുണ്ട് ഞാൻ അതിനായിട്ട് പോവുകയാണ് നാളെ വെളിയിലാണ് somewhere San Francisco or somewhere Geneva അവിടോട്ട് പോവുകയാണ് അപ്പോ പോകുന്ന വഴിക്ക് പുസ്തകം എടുക്കും ഞാൻ വായിക്കും തീർച്ചയായും സെക്രട്ടറിയുടെ കൊടുത്ത് വേണ്ടുന്ന അടിവരെയൊക്കെ ഇട്ട് കാര്യമൊക്കെ നോക്കിയിട്ട് അവര് പുസ്തകവും കയ്യിലെടുത്ത് പ്ലെയിനിൽ കയറി മറിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് ശ്വേതാശ്വതര ഉപനിഷത്തായിരുന്നു അതിനെക്കുറിച്ച് സ്വാമിജി എഴുതിയതൊക്കെ അവരൊന്ന് വായിച്ചു അവിടെ എത്തിയപ്പോൾ എക്കോളജിസ്റ്റുകളുടെ സമ്മേളനമാണ് വേൾഡ് എക്കോളജിസ്റ്റ് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് അതിൽ ഓരോരുത്തരും പരിസ്ഥിതിയുടെ തകരാറിനെ കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് പ്രസംഗിക്കുകയാണ് അടിച്ച് തകർക്കുക ഇന്ന് സമാപന സമ്മേളനത്തിന്റെ ഫസ്റ്റ് പ്ലീനറി സെഷനിൽ സംസാരിക്കേണ്ടത് മിസസ് ഗാന്ധിയാണ് ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിജീവികൾ സാമൂഹ്യ പ്രവർത്തകർ മന്ത്രി പുങ്കവന്മാരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് സമാപന സമ്മേളനത്തിലെ ഫസ്റ്റ് സെഷനിൽ മിസസ് ഗാന്ധി എഴുന്നേറ്റിട്ട് പറഞ്ഞു പഴയ ചില ആളുകൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞൊരു ശ്ലോകം ചൊല്ലി യഥാ ചർമ്മവദാകാശം वेष्टयिष्यन्ति മാനവ तदा ദേവമവിജ്ഞായ ദുഃഖസ്യന്തോ ഭവിഷ്യതി എപ്രകാരമാണോ വിശ്വവിശാലമായ ആകാശത്തെ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കുന്നത് അന്നു മാത്രമേ അന്നു മാത്രം ഏ മനുഷ്യ ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് ഓടുന്ന നിനക്ക് ശാന്തി കിട്ടൂ എന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കലും നിനക്കൊരിക്കലും നിനക്കൊരിക്കലും ശാന്തിയില്ല കാരണം വിശ്വവിശാലമായ ആകാശം മുഴുവൻ ഇതൊക്കെ ആകാശ ഇത് മുഴുവൻ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തി വെക്കണം നടക്കുമോ നടപ്പില്ല ഇത് കേട്ടപ്പോ എന്നിട്ട് അവരോട് പറഞ്ഞു മനുഷ്യൻ ഇത് മുഴുവൻ കൈയടക്കാൻ ഓടിയതാണ് ഈ പരിസ്ഥിതി പ്രശ്നം മുഴുവൻ അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മിലേക്ക് മടങ്ങാം ഒരു മാസം കഴിഞ്ഞ് മിസസ് ഗാന്ധിയും സ്വാമി രംഗനാഥാനന്ദയും തമ്മിൽ കണ്ടപ്പോൾ മിസസ് ഗാന്ധി പറഞ്ഞു സ്വാമിജി ഇറ്റ് വാസ് വണ്ടർഫുൾ എന്തു പറ്റി എന്തു ഞാൻ അങ്ങയുടെ ആ ശ്ലോകം മിസസ് ഗാന്ധി അങ്ങനെ ധരിച്ചിരുന്നത് ഉപനിഷത്തിന്റെ ശ്ലോകം ഞാൻ അങ്ങ് പറഞ്ഞ പോലെ അവിടെ ഒന്ന് പ്രസന്റ് ചെയ്തു ഭയങ്കര കയ്യടിയായിരുന്നു അവർക്ക് മനസ്സിലായില്ല ഇപ്പം ഇപ്പൊ ലോകത്തെമ്പാടും മനസ്സിലാകുന്ന ഒന്നാണ് ഈ ത്യാഗവും ഈ തിരിച്ചുപോക്കും ഇത് കിട്ടാതെ യുദ്ധത്തെ ന്യായീകരിക്കുന്നതൊന്നും നിങ്ങൾക്ക് ആത്യന്തികമായി സാം ശാന്തിയെ തരാൻ പര്യാപ്തമല്ല ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ശ്ലോകത്തിലേക്ക് മടങ്ങാം അപ്പൊ എങ്ങനെ അന്വയിക്കും എങ്ങനെ അർത്ഥം പറയും സംസ്കൃതമൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവരോട് ഇത് കഴിഞ്ഞ് ചോദിക്കണം അവരുമായി ചർച്ച ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ജോലി ഓ ഇതിനൊരാചാര്യൻ പറഞ്ഞു തന്നിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാതാന്തികത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ധർമ്മക്ഷേത്രേ സമവേതാ കുരുക്ഷേത്രേ യുയുത്സവ മാമകാ പാണ്ഡവ ചൈവ കിം അകുർവത ഹേ സഞ്ജയ ധർമ്മക്ഷേത്രേ സമവേതാ മാമകാ കിം അകുർവത ധർമ്മക്ഷേത്രേ സമവേതാ പാണ്ഡവ ചൈവ കിം അകുർവത കുരുക്ഷേത്രേ യുയുത്സവ മാമകാ കിം അകുർവത കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവ ച ഏവ കിം അകുർവത നാല് ചോദ്യമായി ഗീതയ്ക്കകത്ത് ഈ നാല് ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് സഞ്ജയ് അതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു ന്യായവും ചോദ്യമാകെ നാലായി തുടക്കത്തെ നമ്മൾ ഒറ്റ ചോദ്യമായിട്ട് ഇതിനെ അങ്ങോട്ട് സംഗ്രഹിച്ചെങ്കിൽ ഇത് നാല് ചോദ്യങ്ങളെ ഒരുമിച്ചിരിക്കുകയാണ് ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ ആളുകൾ കൗരവർ സഞ്ജയ എന്ത് ചെയ്തു കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന എന്റെ ആളുകൾ എന്ത് ചെയ്തു ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന പാണ്ഡവർ എന്ത് ചെയ്തു കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന പാണ്ഡവർ എന്ത് ചെയ്തു അപ്പൊ കുറെ കൂടെ നമ്മുടെ വിഷമത്തിലായി ഏതാ അപ്പൊ ഈ ധർമ്മക്ഷേത്രം ഏതാ അപ്പൊ ഈ കുരുക്ഷേത്രം ധർമ്മഭൂമിയും കർമ്മഭൂമിയും ഒന്നിനെ മാത്രം പിടിച്ച് ഒന്ന് മറ്റൊന്നിന് പൂരകമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല രണ്ടും അറിയണം survival of the fittest struggle for existence ഇതൊക്കെ കണ്ടെത്തിയൊരു ആചാര്യനുണ്ട് നിങ്ങളെ അറിയുന്നു ചാൾസ് ഡാർവിൻ എന്ന് പറയും ഒറിജിൻ സ്പീഷീസിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്നൊക്കെ നമ്മളിപ്പോൾ ബഹുദൂരം വന്നു കഴിഞ്ഞിട്ടുണ്ട് നിയോ ഡാർവിനിസവും കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ഡാർവിൻ അന്ന് കണ്ടത് ഈ കർമ്മഭൂമി മാത്രം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ തലങ്ങളിൽ വിഷയങ്ങളെ ഭുജിക്കാൻ ഓടുന്നവൻ എന്നും യുദ്ധരംഗത്താണ് മറ്റവൻ എടുക്കുന്നതിന് മുമ്പ് എടുക്കാൻ നിങ്ങൾ രണ്ടുപേർ ഒരു മാവിന്റെ ചോട്ടിൽ ഒരു മാങ്ങ വീഴുമ്പോൾ ഓടുന്നത് ആദ്യം ആരെടുക്കുമെന്നുള്ളതിനാണ് ഓടിച്ചെന്നെടുത്താൽ മറ്റവൻ ചോദിക്കാതിരിക്കാൻ ആദ്യം കടിക്കാൻ വേണ്ടിയാണ് ഇതാ മനുഷ്യന്റെ കർമ്മമേഖല ഇവിടുന്ന് ഓടുമ്പോ ആരെല്ലാം ആദ്യം ഓടിപ്പോയി പ്ലേറ്റ് എടുക്കുന്നു തികഞ്ഞില്ലെങ്കിൽ ഇന്ന് ആള് കൂടുതലുള്ള ദിവസമാണ് നമ്മൾ പട്ടിണിയാകും അതുകൊണ്ട് നേരത്തെ തന്നെ ഇരുന്നേക്കാം ആ ഓട്ടം നമ്മളെ കർമ്മഭൂമിയിൽ നിർത്തുന്നതാണ് കർമ്മത്തിന്റെ രംഗഭൂമി സദായുദ്ധഭൂമിയാണ് അതിനെ സാക്ഷി മാത്രമായ ധർമ്മഭൂമി കൊണ്ട് പൊതിയണം ഇതും നിയോ ഡാർവിനിസ്റ്റുകൾ പറയുന്നുണ്ട് ഡാർവിനിസ്റ്റുകളെക്കാളത് കടന്നിട്ടുണ്ട് നിയോ ഡാർവിനിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ഇവരുടെ ഒരു സമ്മേളനം ചിക്കാഗോയിൽ നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തെക്കുറിച്ച് ഒരു സ്വാമി മെഡിക്കൽ കോളേജിൽ ഗീത പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തതാണ് അത് മെഡിക്കൽ കോളേജിൽ വിളിച്ചു മെഡിക്കൽ കോളേജിൽ വിളിച്ച ഉടനെ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുകയാണ് കമ്പാരറ്റീവ് റിലീജിയന്റെ ആളുകളൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജാണെങ്കിലും പിള്ളേർ ആ മുതലാണ് പഠിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആൾ പ്രസംഗിക്കാൻ ഏറ്റപ്പോൾ എല്ലാവരും കൂടെ ആന്നൊരു ശബ്ദം വെച്ചു അപ്പോൾ അയാൾ നിർത്തിയിരുന്നു രണ്ടാമത്തെ ആൾ കമ്പാരിറ്റീവ് റിലീജിയൻ്റെ എഴുന്നേറ്റപ്പം പൂന്നൊരു ശബ്ദം വെച്ചു അപ്പോഴും അയാളും ഇരുന്നു അപ്പോൾ സ്വാമിയാരോർത്ത് നമുക്ക് സമൂഹത്തിൽ വലിയ പിടിപാടൊന്നും ആളല്ല പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ എന്തൊരു ശബ്ദമായിരിക്കും ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാവരും കൂടെ ആഞ്ഞൊന്ന് കൂവുകയായത് ഗംഭീരം കൂവലായിരുന്നു സ്വാമിജി ഒന്ന് ചിരിച്ചു അത് കഴിഞ്ഞ് സ്വാമിജി ആ മൈക്കിലൂടെ ഒന്ന് പോയി അവർ പോയി അപ്പൊ അവരുടെ മാറ്റൊലി കേട്ടപ്പോൾ ഒക്കെ സന്തോഷമായി ഈ മാറ്റൊലി മനുഷ്യന് വലിയ സന്തോഷമാണ് അവർ തീരുമാനിച്ച് ഇവൻ കൊള്ളാം നമുക്ക് ഇത്രയും ചങ്കൂറ്റം വന്നിട്ടില്ലേ ഇവൻ ആളും മിടുകനാണ് കാരണം നമ്മളെക്കാൾ ചന്തയാണ് അപ്പൊ ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ യോഗ്യനാവും ഉറപ്പാണ് സ്വാമിജി പക്ഷെ വിട്ടില്ല പക്ഷെ പ്രിൻസിപ്പലും ബാക്കിയുള്ളവരൊക്കെ വളരെ ഇറിട്ടൻ്റായിട്ട് ഈ സ്വാമിയാരെ നോക്കുന്നുണ്ട് എവിടുന്ന ഇവനെ വിളിച്ചുകൊണ്ട് വന്നത് ഒറ്റക്കൂവലാണ് സ്വാമി ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് കൂവി ഞാൻ എന്തുകൊണ്ട് കൂവി ഒരു വർഷം അറിയും മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ കൂവലിന്റെ തത്വശാസ്ത്രം ഒന്നും ആരും പഠിപ്പിച്ചിട്ടില്ല ഇതിന് ഒരു തിയറിയും ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് അവർ അക്ഷോഭ്യരായിരുന്നു കേൾക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് കൂവി അതിന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ചിക്കാഗോ സർവകലാശാലയിലേക്കാണ് ഒരു പെങ്കൊച്ചു ചാടിയേറ്റിട്ട് പറഞ്ഞു ഓ സ്വാമി വിവേകാനന്ദൻ സ്വാമിയാർ വളരെ നർമ്മമുള്ള ആളായതുകൊണ്ട് ഇതിന്റെ മുഖഭാവം ഒന്ന് മാറ്റി രംഗം ഒന്നുകൂടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു it is in 1893, this is in 1959, where Swami Vivekananda not there. അവർ വളരെ അത്ഭുതത്തോടുകൂടി നോക്കി അപ്പൊ പിന്നെ എന്തോ ചിക്കാഗോയിൽ സംഭവിച്ചു സ്വാമിയാർ ഒന്നുകൂടെ അടിച്ചു ചിക്കാഗോ മൂന്ന് പ്രാവശ്യം തുടുത്തിട്ടുണ്ട് ചരിത്രത്തില് ഒന്നൊരു മെയ് ഒന്നാം തീയതി അങ്ങനെ സഖാക്കളെയൊക്കെ സ്വാമിയാർ കയ്യിൽ എടുത്തു പതിരെ അന്നാണ് ലോക തൊഴിലാളികൾ ഒന്നിച്ച സംഭവം നടന്നത് സാധന കാരണമായ സംഭവം നടന്നത് അന്ന് ചിക്കാഗോ ചുവന്നു സ്വാമി വിവേകാനന്ദന്റെ സിംഹഗർജനം കിട്ടും ചിക്കാഗോ ചുവന്നിരുന്നു ഇന്നിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ലോക ബയോളജിസ്റ്റുകളിൽ അഗ്രഗണ്യനായ സർ ജൂലിയൻ അക്സലയുടെ അധ്യക്ഷതയിൽ ഒരു സമ്മേളനം നടക്കുകയാണ് അപ്പൊ നമുക്ക് സമയമായി എട്ട് മണിയായി നിങ്ങൾക്ക് മറ്റ് കർമ്മങ്ങളില്ലെങ്കിൽ തീർത്തി ഞാൻ നിർത്താം ഇല്ലെങ്കിൽ നാളെ തുടരും അത് മതിയാവും അസ് യു ലൈക്ക് ഞാനിവിടെ തന്നെ തുടരും അതിന് പേടിക്കണ്ട നിങ്ങളതിന് മുമ്പുള്ളത് മറന്നു പോകുമെങ്കിൽ ഇപ്പോൾ തന്നെ തീർത്തിട്ടുണ്ട് എന്താ വേണ്ട സമയം എന്റെ ഇഷ്ടത്തിന് വിടരുത് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് നാളെ രാവിലെ ആണെങ്കിൽ ഇവിടെ തന്നെ തുടങ്ങാം ഒരു ബുദ്ധിമുട്ടില്ല അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ദിവസത്തെ class from the very point എങ്ങനെ വേണ്ടേ നാളെ മതിയോ ഇപ്പോൾ തന്നെ തീർക്കണോ അത്രയും ഭാഗം മാത്രം ആ സമ്മേളനത്തിൽ ഹക്സലെ അധ്യക്ഷനായിരുന്നു കൊണ്ട് പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു ഇനി മനുഷ്യൻ പരിണമിക്കുമോ മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് എച്ച് ജി വെൽസിനും മറ്റും പലതും പറയാനുണ്ട് വെൽസ് പറയുന്നതിന് മൂന്ന് കാലുള്ള മനുഷ്യൻ ഉണ്ടാകുന്ന അങ്ങനെ ആയിരുന്നെങ്കിൽ അടുക്കളയിലൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നു രണ്ട് കാലം ക്ഷീണിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടുമായിരുന്നു അപ്പോ മാനൻ സൂപ്പർമാനിൽ ഷായും പറയുന്നുണ്ട് മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് പക്ഷെ അതൊന്നും അല്ല ഹക്സലെ പറഞ്ഞത് പരിണാമത്തെ ഹക്സല വിശേഷിപ്പിച്ച പദം എ തൈക്കോ സോഷ്യൽ എവല്യൂഷൻ എന്നാണ് വ്യക്തി നാളെയുടെ സമൂഹത്തില് ഞാൻ എന്നത് പോയിട്ട് നാം എന്ന് ചിന്തിക്കുമെന്നാണ് പറഞ്ഞത് ഇൻഡിവിഡ്വാലിറ്റി പേഴ്സണാലിറ്റിയിൽ മർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ എന്ന സങ്കുചിത സങ്കല്പങ്ങളാകെ അസ്തമിച്ച് നാം എന്ന അനന്യതയിലേക്കുള്ള പരിണാമമാണ് മനുഷ്യന്റെ ആത്യന്തിക പരിണാമമെന്ന് ഹക്സലെ അവിടെ വാദിച്ചു കുട്ടികളെ നിങ്ങൾക്കുണ്ടായ അവാന്തര പരിണാമമാണ് ഒരുത്തൻ കൂവിയപ്പോൾ നിങ്ങളെല്ലാം കൂവിയത് നിങ്ങളുടെ അച്ഛന്മാർ പഠിച്ച പൊരുത്തം കൂവിയ സാറിനോട് എന്ന് പറയും ഇവൻ കൂവിന്ന് കാരണം ഈ പരിണാമം അവർക്കുണ്ടായിരുന്നില്ല ഈ പ്രൊഫസർമാർ പരിണമിച്ചിട്ടില്ല പക്ഷെ ഞാൻ കൂവിയത് കൊണ്ടല്ല ഞാൻ ഈ അവാന്തര പരിണാമത്തിൽപ്പെട്ടല്ല കൂവിയത് കാരണം ഞാനും നിങ്ങളും തമ്മിൽ തലമുറകളുടെ അന്തരമുണ്ട് ഞാൻ തന്നെ പരിണമിപ്പിച്ചതാണ് ഗുരുകുലത്തിലൂടെ